പദപാഠം ദ്രവിണോദാ ദ്രവിണസ തുരസ്യ ദ്രവിണോദാ സനരസ്യ പ്ര യംസൽ ദ്രവിണോദാ വീരവതീം ഇഷം ന ദ്രവിണോദാ രാസതേ ദീർഘം ആയു ദ്രവിണോദാ ദ്രവിണസ തുരസ്യ ദ്രവിണോദാ സനരസ്യ പ്ര യംസൽ ദ്രവിണോദ വീരവതീം ഇഷം ന ദ്രവിണോദ രാസത്തെ ദീർഘം ആയു ദ്രവിണോദ ദ്രവിണസ തുരസ്യ ദ്രവിണോദ സനരസ്യ പ്ര യംസൽ ദ്രവിണോദാ വീരവതീം ഇഷം ന ദ്രവിണോദ രാസത്തെ ദീർഘം ആയു